പാദപാഠം തച്ചക്ഷുർദേവഹിതം ശുക്രമുച്ചരൽ പശ്യേമ ശരത് ശതം ജീവേമ ശരത് ശതം തച്ചക്ഷുർദേവഹിതം ശുക്രമുച്ചരൽ പശ്യേമ ശരത് ശതം ജീവേമ ശരത് ശതം തച്ചക്ഷുർദേവഹിതം ശുക്രമുച്ചരൽ പശ്യേമ ശരത് ശതം ജീവേമ ശരത് ശതം